الرجيم وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് സംഭവിക്കാനിരിക്കുന്ന ഭീകരനായ ദജ്ജാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ ഭീകരനായ ദജ്ജാലിന്റെ അന്ത്യം സംഭവിക്കുക മഹാനായ ഈസാ നബി അലഹിസ്വലാത്തു വസ്സലാമിന്റെ കൈക്കായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നാം എല്ലാവരും ഈസാ നബി അലിഹിസ്വലാത്തു വസ്സലാം വധിക്കപ്പെട്ടുവെന്നും കുരിശിലേറ്റി എന്നുമൊക്കെയുള്ള വാദങ്ങൾ യഹൂദികളും അതുപോലെ തന്നെ വേറൊരർത്ഥത്തിൽ ക്രിസ്ത്യാനികളുമൊക്കെ വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട് وما قتلوه وما صلبوه ولكن شبه لهم فإن الذين اختلفوا فيه لفي شك منه ولهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه ഈസാനബി അലിഹിസ്വലാത്തു വസ്സലാം അതാ അന്ത്യനാളിൽ വീണ്ടും ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതേ അവസരത്തിൽ ഈസാനബി അലിഹിസ്വലാത്തു വസ്സലാമിനെ വധിച്ചിട്ടുണ്ടെന്നും കുരിശിലേറ്റിയിട്ടുണ്ടെന്നും യഹൂദികളും അതുപോലെയുള്ള കക്ഷികളും പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹു സുബാനുഹൂവത്തായാല അവർക്ക് മറുപടിയായി പറയുന്നു ഒമാത്തലൂഹു അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല ഒമാ അദ്ദേഹത്തെ അവർക്ക് ക്രൂശിക്കാനും കഴിഞ്ഞിട്ടില്ല അള്ളാഹുത്താല ഖണ്ഡിതമായി പറയുന്നത് ഇസാനബി അലിഹിസ്വലാത്ത് വസ്സലാമിനെ അവർക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ല കുരിശിൽ തറച്ചിട്ടുമില്ല ഒലാക്കിൻ ശുദ്ധിഹലഹും അവർക്ക് ആളെ രൂപസാദൃശ്യമാക്കപ്പെടുകയാണ് ഉണ്ടായത് ആരെയോ ഒരാളെ അവർ കുരിശിൽ കയറ്റിയിട്ടുണ്ട് എന്നൊരു ശരിയാണ് പക്ഷേ അതൊരിക്കലും ഈസാ അലഹിസ്വലാത്ത് വസ്സലാമല്ല മറ്റൊരാളെയാണ് അവർക്ക് രൂപസാദൃശ്യം തോന്നിയത് കൊണ്ട് അവരങ്ങനെ ചെയ്തത് ഖുർആാനത് ഖണ്ഡിതമായി തന്നെ പറഞ്ഞ ഉടനെ പറയുന്നു ഇന്നല്ലതീനൂ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ടുള്ള കക്ഷികൾ ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് ആ കക്ഷികൾക്കൊന്നും തന്നെ അതിനെപ്പറ്റി ഊഹങ്ങളെ പിൻപറ്റുന്നു എന്നതല്ലാതെ ഒരു വിവരവുമില്ലാതെ സംസാരിക്കുകയാണ് ഒരു വിവരവും അവർക്ക് ഈസ അലി ഇസ്ലാമിനെ കുറിച്ചില്ല ഒരു വിവരവുമില്ലാതെ ഊഹാപോഹങ്ങളാണ് അവർ സംസാരിക്കുന്നത് ഉറപ്പായും അല്ല പറയുന്നു ഉറപ്പായും അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല പിന്നെ എന്താണല്ല ചെയ്തത് തന്നിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുകയാണ് ഇസാ നബി അലിഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുഹാനഹൂവല അത്ഭുതകരമായ നിലക്ക് റബ്ബിന്റെ അടുത്തേക്ക് ഉയർത്തിയതാണ് അള്ളാഹു വളരെയേറെ പ്രതാപശാലിയാണ് അവൻ യുക്തിയുള്ള എല്ലാത്തിന്റെയും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഗാധമായ ജ്ഞാനമുള്ള നാഥനുമാകുന്നു നിസായിലെ നൂറ്റി അമ്പത്തിയേഴ് നൂറ്റി എട്ട് ആയത്തുകളിൽ അള്ളാഹു വളരെ ഖണ്ഡിതമായിട്ട് ഇക്കാര്യം പറയുമ്പോൾ അതാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ല അത്ഭുതകരമായ നിലക്ക് റബ്ബ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണ് റബ്ബിന്റെ അടുത്തേക്ക് ഉയർത്തിയതാണ് ഇവിടെ പലരും പല സംശയങ്ങളും പറയാറുണ്ട് അത് ഈസനബി അലൈഹിസ്സലാത്ത് വസ്സലാമിനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജഡത്തോടുകൂടി ഉയർത്തി എന്നതിന് അർത്ഥമില്ല അദ്ദേഹം മരിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വാഭാവികമായ മരണം മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഉയർത്തി എന്നതാണ് ഉദ്ദേശം എന്നുമൊക്കെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ അത് ജഡത്തോടുകൂടെയും ആത്മാവോടുകൂടെയുമുള്ള ഉയർത്തലാണ് എന്നതിൽ സംശയിക്കേണ്ടതില്ല കാരണം ഖുർആാനതിന്റെ മുമ്പുള്ള കാര്യങ്ങളിൽ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല എന്നിങ്ങനെ അല്ല പറഞ്ഞിട്ട് ശേഷം ഉറപ്പാണ് അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല അവിടെയും ഒരു ഹൂ എന്ന പ്രയോഗമില്ലേ കത്തലൂഹു കത്തലൂഹു അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല എന്ന് പറയുന്ന അദ്ദേഹം എന്ന് പറയുമ്പോൾ അവിടെ ജഡവും ആത്മാവും ഒന്നിച്ചല്ലേ ഉദ്ദേശിക്കപ്പെടുന്നത് ഉടനെ അതല്ലേ റബ്ബ് പറയുന്നത് എങ്കിലും റബ്ബ് അദ്ദേഹത്തെ റഫഅഹു അവിടെയും ഒരു ഹൂ ഉണ്ട് അതിന്റെ മുന്നോടിയായും കുറെ ഹൂ ഹൂ എന്ന് വന്നു കഴിഞ്ഞു ഈ അദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ മാത്രമാണ് ഉയർത്തിയത് എന്ന് എന്തിനു പറഞ്ഞൊപ്പിക്കണം മാത്രമല്ല ആത്മാവിനെയാണല്ല ഉയർത്തിയതെങ്കിൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ എന്ത് അത്ഭുതമാണിരിക്കുന്നത് എല്ലാ മനുഷ്യരെയും അതാ മരണത്തിന്റെ ശേഷം ആത്മാവ് ഉയർത്തപ്പെടുക തന്നതല്ലേ എങ്കിൽ പിന്നെ ഈസനബി അലൈഹി ഇസ്ലാമിന്റെ മാത്രം ആത്മാവിനെ ഉയർത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ഒരു ദുർവ്യാഖ്യാനത്തിന്റെയും പിന്നാലെ പോകാതെ മുസ്ലിമീങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു മഹാനായ ഈസനബി അലൈഹി സ്വലാത്ത് വസ്സലാമിന്റെ ജനനം അത്ഭുതമാണ് ജനനം പിതാവില്ലാതെയാണല്ലോ അതേ അവസരേ രൂപത്തിൽ തന്നെ മഹാനായ ഈസനബി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് പോയതെങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തിയതാണ് ഏതവസ്ഥയിലാണ് ഉയർത്തിയത് എവിടെയാണിപ്പോൾ മുകളിൽ ആകാശത്തുള്ളത് എങ്ങനെയാണ് മഹാനവറുകളുടെ ജീവിതം അതൊന്നും നമുക്ക് ഖുർആാനിലില്ല ഹദീസിലില്ല അതുകൊണ്ട് നമുക്കതിന്റെ പിന്നാലെ പോയി മറ്റേതെങ്കിലും വ്യാഖ്യാനങ്ങളോ മറ്റേതെങ്കിലും വിവരണങ്ങളോ നടത്താനിട്ട് പാടുള്ളതുമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇടത്ത് അല്ല ഉദ്ദേശിക്കുന്ന സംവിധാനങ്ങളോട് മഹാനായ ഈസനബി അലൈഹിസ്വലാത്ത വസ്സലാം നമുക്ക് കാണാത്തൊരിടത്ത് ആകാശ ലോകത്ത് അള്ളാഹു പ്രത്യേകം എവിടെയാണോ അവിടെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനത്ത് ഈസനബി അലൈഹിസ്വലാത്തു വസ്സലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതാ ആ മഹാനായ ഈസനബി അലൈഹിസ്വലാത്ത് വസ്സലാം വരും അദ്ദേഹത്തിന്റെ വരവ് തന്നെയും അന്ത്യനാളിന്റെ ഒരു ലക്ഷണമാണ് അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ നമുക്ക് ആ സൂചന കാണാം സൂറത്തു സുഹുറുഫിലെ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാം നിശ്ചയമായും ഈസ നബി അലൈഹി സ്വലാത്ത് വസ്സലാം നിശ്ചയമായും ഈസ അലൈഹി സ്വലാത്ത് വസ്സലാം അദ്ദേഹം അന്ത്യനാളിന്റെ ഒരടയാളം തന്നെയാണ് അന്ത്യനാളിനെ അറിയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇമാമാണ് അദ്ദേഹം ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കിറാഅത്ത് കൂടിയുണ്ട് അഥവാ മറ്റൊരു നിലക്കും ഈ ആയത്തിന് വായനയുണ്ട് അതെന്താണ് അദ്ദേഹം അന്ത്യനാളിന്റെ ഒരു അടയാളം തന്നെയാണ് അന്ത്യനാൾ അറിയിക്കുന്ന ഒരു പതാകയാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വന്നാലും രണ്ടായാലും ശരിയാണ് ഈസ നബി അലൈഹിസ്വലാത്ത് വസ്സലാം ഇവിടേക്ക് രണ്ടാം ഒരാമതും വരാതെ അന്ത്യനാൾ സംഭവിക്കൂല റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അത് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സൂചന കൃത്യമായി തന്നെ അതാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ആയത്തേതാണ് وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا അതാ നമുക്ക് വളരെ കൃത്യമായി ഇമാം ബുഖാരിയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അവർ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയും ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നും അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ വിശദീകരിച്ചതിന്റെ ശേഷം അതിന് ലോലോത്ബലകമായ തെളിവായി കൊണ്ട് ഓതിയത് സൂറത്തുന്നിസായിലെ നിങ്ങൾ ആദ്യം കേട്ട നൂറ്റി അമ്പത്തിയേഴ് നൂറ്റി അമ്പത്തിയെട്ട് ആയത്തിന്റെ തുടർച്ചയായി വന്ന കിതാബ് എന്ന് തുടങ്ങുന്ന ആയത്താണ് എന്താണ് അതിൽ അള്ളാഹു പറയുന്നത് കിതാബി ഒരു വേദക്കാരുമില്ല അത് യഹൂദിയാവട്ടെ നസറാനിയാവട്ടെ ഇല്ലാലയുമിനബിഹീ ഈസ നബി വസ്സലാമിൽ വിശ്വസിക്കാതെ മരിക്കൂല കപില മൗത്തിഹി ഈസാ നബിയുടെ മൊബാത്തിന് മുമ്പ് അഥവാ ഈസ നബി അലൈസ്വലാത്ത് വസ്സലാം അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് ഈസാ നബി അലൈസ്വലാത്ത് വസ്സലാം ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദിയാവട്ടെ നസറാനിയാവട്ടെ അവന് ബോധ്യമാകും ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചതൊക്കെ തെറ്റായിരുന്നു ഈസാലെ ഇസ്ലാമിനെ കുരിശിലേറ്റി എന്ന് ഞങ്ങൾ വാദിച്ചത് തെറ്റായിരുന്നു കൊന്നു എന്ന യഹൂദിയുടെ വാദവും തെറ്റായിരുന്നു ആ വാദങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്നും സത്യത്തിന്റെ പ്രവാചകനാണ് ഈസ നബി അലൈഹി സ്വലാത്ത് വസ്സലാമെന്നും അദ്ദേഹമാണ് നേതാവെന്നും ആ നിലക്ക് അദ്ദേഹത്തിൽ വിശ്വ വിശ്വസിച്ചുകൊണ്ടല്ലാതെ ഒരു യഹൂദിക്കും ഒരു നസറാനിക്കും മരിക്കാനാവില്ല കിതാബി ഈസ വഫാത്തിന്റെ മുമ്പ് തന്നെ ഈസ നബിയിൽ വിശ്വസിക്കാതിരിക്കാൻ ആ കാലഘട്ടത്തിലെ യഹൂദി നസറാനികൾക്ക് സാധ്യമല്ല മാത്രമല്ല വയൗമൽ യകൂനു അലൈഹിം നാളെ തിയാമത്ത് നാളിൽ ഇവർക്കെതിരെ ഈസനബി വസ്സലാം റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയുമായിരിക്കുന്നതാണ് യഹൂദികൾക്കെതിരെ നസറാനികൾക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ അവിടുന്ന് സാക്ഷിയായിട്ടും വരുന്നതാണ് എന്നാണ് ആയത്തിന്റെ അവസാന ഭാഗം അപ്പോൾ സുഹൃത്തുക്കളെ ഈ ആയത്തിലും നമുക്ക് മനസ്സിലാകുന്നു ഈസനബി അലൈഹിസ്വലാത്തു വസ്സലാം വഫാത്തായിട്ടില്ല അന്ത്യനാളിന്റെ മുന്നോടിയായി മഹാനവറുകൾ വരാൻ ഉണ്ട് അതിലാർക്കും സംശയം വേണ്ട അതിലാർക്കും ഒരു സംശയവും വേണ്ടതില്ല ആ രൂപത്തിൽ അതാ ഈസ നബി അലൈഹി സ്വലാത്ത് വസ്സലാം വരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ചില ആളുകൾ ഈസ നബി അലൈഹി സ്വലാത്ത് വസ്സലാമിനെ മരിപ്പിച്ചേ അടങ്ങൂ എന്ന് വാദിക്കുന്ന കക്ഷികളുണ്ട് അവർ ഈസാ നബിയുടെ കബറ് സിലോണിലുണ്ട് ശ്രീലങ്കയിലുണ്ട് എന്നൊക്കെ പറയുന്നുമുണ്ട് അത് കാദിയാനികളാണ് കാരണം കാദിയാനികൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്ത് വസ്സലാമിനെ മരിപ്പിച്ചിട്ട് വേണം അവർക്ക് മസീഹായിട്ട് രംഗത്ത് വരാൻ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ആ കള്ളപ്രവാചകനതാ അയാൾ വാദിക്കുന്നുണ്ട് അവസാന കാലത്ത് വരാനിരിക്കുന്ന ഈസബിന് മറിയം ഞാനാണ് അവസാന കാലത്ത് വരാനിരിക്കുന്ന ഈസബിന് മറിയം ഞാനാണ് ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കാദിയാനിൽ വന്ന കള്ളപ്രവാചകനായ മീർസാ ഗുലാം അഹമ്മദ് കാദിയാനി അയാൾക്കൊരു നിർബന്ധമുണ്ട് ഈ ഈസാനബിയെ നബിയെ മരിപ്പിക്കണം ഒറിജിനൽ ഈസ നബിയെ മരിപ്പിച്ചാലല്ലേ ഈ കള്ളന് രംഗത്ത് വരാൻ പറ്റൂ അതുകൊണ്ട് അവനത് വാദിച്ചിട്ടുണ്ട് എത്ര വിഡ്ഢികളാണ് അവന്റെ പിന്നാലെ കൂടിയത് എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും പിന്നാലെ കൂടാൻ ആളുണ്ടാകും എന്നതിന് ഇതിലപ്പുറം തെളിവ് വേണോ ഈസബിന് മറിയം നിങ്ങളിൽ ഇറങ്ങി വരുമെന്നല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇവൻ മറിയമിന്റെ പുത്രൻ ഈസയാണോ അല്ല ഇവൻ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ കാദിയാൻ ഗ്രാമത്തിൽ മുർത്തസാലിയുടെയും ചിറാഗ് ബീവിയുടെയും മകനായി ജനിച്ച മീർസാ ഗുലാം അഹമ്മദ് അല്ലേ ഇവനെങ്ങനെ ഈസബിന് മറിയമാകും എന്നിട്ടും അനുയായികളെ കിട്ടിയില്ലേ ഞാനാണ് ഈസബിന് മറിയം എന്ന് പറഞ്ഞപ്പോൾ കുറെ കാദിയാനികളെ അവനും കിട്ടിയില്ലേ അതാണ് പിശാച്ച് ഒരു വിഭാഗത്തെ അങ്ങ് പഴപ്പിക്കാൻ കൊണ്ടുപോയാൽ ബുദ്ധി അങ്ങ് പണയം വെച്ച് പഴച്ചു പോകും ആളുകള് അതിന്റെ തെളിവാത് അങ്ങനെ ഒരുപാട് ഒരുപാട് വാദക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല ഇപ്പൊ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു ഈസനബി അലി ഈസലാത്തു വസ്സലാം വപ്പാത്തായിട്ടില്ല ആകാശ ലോകത്ത് മഹാനവറുകളുണ്ട് ഇനി അവസാന കാലഘട്ടത്തിൽ മഹാനവറുകൾ ഇറങ്ങി വരും ഇറങ്ങുന്ന സ്ഥലം വരെ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് അത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ ഇറങ്ങ ഇറങ്ങുന്ന സ്ഥലം പറഞ്ഞു ഇറങ്ങുന്ന സമയം പറഞ്ഞു ഇറങ്ങി വരുമ്പോഴുള്ള ശാരീരികമായ രൂപം പറഞ്ഞു എത്ര കൃത്യമായിട്ടാണ് അവിടുത്തെ വിവരണങ്ങൾ പയഞ്ചിലുഴിന്തൽ മനാറത്തിൽ വൈറ്റ് മിനാരത്തിന്റെ സമീപത്ത് ഇറങ്ങും വെള്ള മിനാരത്തിന്റെ സമീപത്താണ് മഹാനവറുകൾ ഇറങ്ങുക എവിടെയായിരിക്കും ആ വെള്ളമിനാരം ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വൈറ്റ് മിനാരത്തിന് സമീപത്ത് മഹാനവറുകൾ ഇറങ്ങും ആ വൈറ്റമിനാരം ഏതാണ് ഇന്നും നമുക്കതാ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ അവിടെ ഇപ്പോഴും ആ പേരിലതാ ഇപ്പോഴും ഒരു ജീസസ് മിനാറത്തി എന്ന പേരിൽ അതുപോലെ തന്നെ അൽ മനാറത്തുൽ ബൈവാ എന്ന അറബിയിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോഴും അവിടെ വെള്ള മിനാരത്തോടു കൂടിയുള്ള ഒരു പള്ളി കാണാം അള്ളാഹുവായാലും അതേ മിനാരം തന്നെയാണോ അതോ ഇനി ആ സ്ഥാനത്ത് ആ കാലഘട്ടത്തിലേക്ക് മറ്റൊരു വെളുത്ത മിനാരം പ്രപഞ്ചം ഉണ്ടാക്കപ്പെടുമോ നമുക്കറിയില്ല അള്ളാഹുവാണ് അറിയുന്നവൻ എന്തായാലും ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തതാ വൈറ്റ് മിനാരത്തിന്റെ വെളുത്ത മിനാരത്തിന്റെ സമീപത്ത് ഈസ നബി വസ്സലാം ഇറങ്ങി വരും ബൈന ദേഹത്തിന്റെ ചുമലിൽ രണ്ട് കുങ്കുമവർണ്ണത്തിലുള്ള അതല്ലെങ്കിൽ മഞ്ഞവർണ്ണത്തിലുള്ള രണ്ട് പുതപ്പുകളുണ്ട് അദ്ദേഹത്തിന്റെ ഇരു കൈകളും അദ്ദേഹം വെച്ചിട്ടുണ്ടാകും ഹദീസിൽ അദ്ദേഹം ഇറങ്ങി വരുന്ന രൂപം പറയുകയാണ് രണ്ട് മലക്കുകളുടെ ചിറകുകളിന്മേൽ കൈവച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഇറങ്ങി വരിക ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രൂപം പറയുന്നു ഇതാ അവിടുത്തെ തലയങ്ങ് താഴ്ത്തിയാൽ അതിൽ നിന്നിങ്ങനെ വെള്ളം വിറ്റി വീഴും വൈതാറോ അതാ തലയങ്ങ് തലയങ്ങുയർത്തിയാലോ അതിൽ നിന്ന് പോലെയുള്ള അതാ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴുന്നു നനവുണ്ടായിട്ടല്ല അത്ഭുതകരമായ നിലക്കുള്ള ഒരു പ്രത്യേകത പറയുകയാണ് അതാ മറ്റൊരു ഹദീസിൽ കാണാം നബിസല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എനിക്കും ഈസക്കുമിടയിൽ ഒരു നബി വന്നിട്ടില്ല നബി വരാനില്ല അദ്ദേഹം നിശ്ചയം അദ്ദേഹം ഇറങ്ങുന്നതാണ് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ പറഞ്ഞു തരാം രൂപത്തിൽ നിന്ന് ആകൃതിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് സ്വഭാവ വിശേഷണങ്ങളിൽ നിന്ന് നിറത്തിൽ നിന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം റജുലുൻ മർബോൾ ഒറ്റ ശരീരമുള്ള ഒരാളാണ് ഇലൽ ഹംറത്തിവൽ വൽ ബയാ അള്ളാഹ് ശരീരത്തിന്റെ കളറാവട്ടെ വെളുപ്പും ചുവപ്പും ഒക്കെ കലർന്ന ഒരു ഭംഗിയുള്ള കളറാണ് എൻസിലുബൈനമുമസ്തറത്തൈനി കുങ്കുമവർണ്ണ വർണ്ണമുള്ള പീതവർണ്ണമുള്ള രണ്ട് വസ്ത്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് രണ്ട് വസ്ത്രങ്ങൾ ആ നിലക്കുണ്ടാകും തലയിൽ നിന്ന് വെള്ളമിറ്റും പോലെ തോന്നും ബലലുൻ ഒരു നനവും ബാധിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ നമുക്ക് തോന്നിപ്പോകും നല്ല കറുത്ത മുടിയഴകുള്ള നല്ല രൂപത്തിൽ നല്ല തിളങ്ങുന്ന മുടിയോടുകൂടി അതാ സുന്ദരമായ വേഷത്തിൽ ഈസനബി അലൈഹിസ്വലാത്ത് വസ്സലാം ഇറങ്ങി വരുന്നു ആ ഇറങ്ങുന്ന സമയത്തെ പറ്റിയും അതാ ഹദീസിൽ വളരെ കൃത്യമായ റിപ്പോർട്ടുണ്ട് എപ്പോഴാണ് മഹാനവറുകൾ ഇറങ്ങുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ലോകത്തതാ അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ ദജാലിന്റെ പിതിനയിൽപ്പെട്ട് ദജ്ജാലിന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട് ദജ്ജാൽ ഉണ്ടാക്കുന്നതായ കുഴപ്പങ്ങളിൽപ്പെട്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ദജ്ജാലുമായിട്ട് ഇനി പോരാട്ടമല്ലാതെ ഇനി നമുക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്ന സന്ദർഭം അങ്ങനെ ദജ്ജാലുമായി പോരാടാൻ വേണ്ടി മുസ്ലിമീങ്ങളതാ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ ദജ്ജാലുമായി പോരാടാൻ ഒരുങ്ങുന്ന മുസ്ലിമീങ്ങൾ സുബഹി നിസ്കരിക്കാനായി സ്വപ്പ് ശരിപ്പെടും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അന്നത്തെ ഇമാമായ മഹ്ദി അന്നത്തെ മുസ്ലിമീങ്ങളുടെ നേതാവായ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിമീങ്ങളുടെ നായകനായി അന്ന് രംഗത്തുണ്ടാകുന്ന ഇമാം മഹ്ദി ആ ഇമാം മഹ്ദിയാണ് അവരുടെ ഇമാമെന്ന് അദ്ദേഹം അതാ തഫുകൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സുബഹി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ വൈനമാകും അവരതാ ഇമാമുഹും റജുലുൻ സാലിഹുൻ അവരുടെ അന്നത്തെ ഇമാമ് നല്ലവനായ ഒരു മനുഷ്യനാണ് അതാണ് ഇമാം മഹുദിയെ കുറിച്ചുള്ള സൂചനയാണ് ഹദീസ് ഇമാമുഹും അവരുടെ ഇമാമ് ആയിരിക്കെ അവരെയും കൊണ്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ് ആ മുന്നോട്ട് വന്നിരിക്കുന്നു ആ സമയത്ത് ഇത് നസലാലയും ഈസബന് മറിയം ആ ആ പതിർ നമസ്കാരത്തിന്റെ സമയത്താണ് വെള്ളമിനാരത്തിന്റെ സമീപം അതാ ഈസനബി അലിഹിസ്വലാത്ത് വസ്സലാം ഇറങ്ങി വരുന്നത് ഈസനബി അലിഹിസ്വലാത്ത് വസ്സലാമിനെ ഇമാമ് കാണുന്ന നേരത്ത് അലൈഹിസ്സലാത്ത് ബഹുമാനിച്ചുകൊണ്ട് മഹാനവറുകൾ ഇമാമത്ത് നിന്നോട്ടെ എന്ന നിലക്ക് ഈ ഇമാമങ്ങ് പിറകോട്ട് മാറി നിൽക്കുന്നു അദ്ദേഹം ഇമാമത്ത് നിൽക്കാതെ മാറിയിട്ട് കഥാ ഇറങ്ങി വന്ന ഈസ നബി അലൈഹി സ്വലാത്ത് വസ്സലാമിനെ മുന്നോട്ട് നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇമാമിന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ ഈസാലയിസ്സലാം തന്റെ കൈവച്ചുകൊണ്ട് സുമ്മയൂരിലഹു അദ്ദേഹത്തോട് പറയും സബദ്ധം ഫസല്ലി നിങ്ങൾ തന്നെ നിൽക്കൂ നിങ്ങൾ തന്നെ നമസ്കരിക്കൂ പൈന്നഹാലീമത്ത് അതാ താങ്കൾക്കാകുന്ന ഇമാമിന് വേണ്ടി ഇക്കാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞതാണ് നിങ്ങൾ തന്നെ നിൽക്കണം അങ്ങനെയതാ അവരുടെ ഇമാമ് അവരെയും കൊണ്ട് നിസ്കരി ഈ സനബി അലൈഹി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഇമാമിനെ തുടർന്നുകൊണ്ട് ഇറങ്ങി വന്ന നേരത്തുള്ള ഫജർ നമസ്കരിക്കുന്നു നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതാ സനബി അലൈഹി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ അതാ അദ്ദേഹം ഇറങ്ങി വന്നുകൊണ്ട് ഈ പ്രത്യേകമായ നമസ്കാരത്തിലേക്ക് അങ്ങ് ഇമാമത്തിന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അവരോട് പറയുന്നു ഇമാമ് പറയും താൽ തല്ലിലന വരൂ ഞങ്ങൾക്ക് നമസ്കരിച്ചു തരൂ എന്ന് പറയുമ്പോൾ ലാ അദ്ദേഹം പറയുന്നില്ല ഇന്ന ബഴതക്കുമ്മല ബഴതിന്നുമറ നിങ്ങളിൽ ചിലർ ചിലർക്കുള്ള അമീറുമാരാണ് നിങ്ങളാണിപ്പോൾ നേതാവ് ഈ ഉമ്മത്തിനെ പിൻപറ്റാനല്ലാതെ ഞാൻ വന്നിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഈസാ നബി അലൈഹിസ്വലാത്തു വസ്സലാം വരുന്നത് അതിന് എന്റെ ശേഷം ഒരു നബിയില്ല എന്നതിന് എതിരല്ലേ എന്ന് ചില കക്ഷികൾ ചോദിക്കാറുണ്ട് അലൈഹിസ്വല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ ലാ നബിയ ബഴതി എനിക്ക് ശേഷം ഒരു നബി വരാനില്ല അതിനെതിരല്ലേ ഇനിയും ഈസ നബി വരും എന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ ഈസാ നബിയെ മരിപ്പിക്കാൻ നോക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഈസ നബി അലൈഹിസ്വലാത്ത് വസ്സലാം വരും എന്നതും ഇനി എനിക്ക് ശേഷം ഒരു നബിയില്ല എന്നതും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്താണ് കാരണം ഈസാ വരുന്നത് ഒരു സ്വതന്ത്രനായ നബിയായിട്ടല്ല ഇന്ത്യയിൽ കൊണ്ട് ഭരിക്കാനുമല്ല പുതിയ ഒരു ശരീരത്വമായിട്ടുമല്ല മറിച്ച് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീരത്ത് കൊണ്ട് വിധിക്കാനാ വരുന്നത് ഖുർആൻ കൊണ്ടാണ് ഈസ നബി അലൈഹിസ്സലാം ഭരണം നടത്തുക ഹദീസ് കൊണ്ടാണ് അവിടുന്ന് ലോകത്തെ ഭരിക്കുക ഇഞ്ചീല് കൊണ്ടല്ല കാരണം ഇഞ്ചീല് എന്നേ ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തോടുകൂടി മുൻകഴിഞ്ഞിട്ടുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുള്ള സർവഗ്രന്ഥങ്ങളും മൻസൂഹായിട്ടുണ്ട് ദുർബലമായി പോയിട്ടുണ്ട് മറിച്ച് മഹാനവറുകളതാ നബിസല്ലാഹു അലൈസല്ലം പറയുന്നു മറിയം മറിയമിന്റെ പുത്രൻ നിങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിൽക്കും അപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ അതാ ഒരാൾ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല മഹാനായ ഈസനബി അലി ഇസ്വലാത്ത വസ്സലാം വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് നേതാവാവുക അതും നമുക്ക് ഹദീസിൽ കാണാം കിതാബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ കിതാബ് കൊണ്ടാണ് അദ്ദേഹം വിധിക്കുക വസുന്നത്ത നബീക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ അതുകൊണ്ടാണ് ഈസ നബി അലൈഹി സ്വലാത്ത് വസ്സലാം എത്രത്തോളം വന്നിറങ്ങിയപ്പോൾ ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വരെ മഹാനവറുകൾ സമ്മതിച്ചില്ലല്ലോ അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾ നിൽക്കൂ നിങ്ങളുടെ പിന്നിൽ ഞാൻ തുടരട്ടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാതെ ശരീരത്തനുസരിച്ച് നിസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിലാണ് ഈസ നബി അലൈഹി സ്വലാം നിസ്കരിക്കുന്നത് മഹാനവറുകൾ കള്ള കൊടുത്ത വഴിയിന്റെ നിസ്കാരമല്ല ഈസ നബി അലൈഹി സ്വലാത്ത് വസ്സലാമിന്റെ കാലത്തും നിസ്കാരമുണ്ട്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 തന്നെ കിതാബും ഹിക്കുമത്തും ഒക്കെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടും പിന്നീട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളെ പ്രവാചകനെ വിശ്വസിച്ചോലണം ആ പ്രവാചകനെ സഹായിച്ചോലണം തയ്യാറാണോ എന്ന ചോദ്യത്തിന് സർവാമ്പിയാക്കളും അക്റർന ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു ذنوب അപ്പൊ നോക്കൂ നിങ്ങൾ എന്തിനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത് ഇനി ഒരു നബി വരാനില്ലെന്ന വിശ്വാസത്തിന് വിരുദ്ധമല്ലേ ഇനിയും ഈസ നബി എന്നത് എന്നാർക്കും തോന്നാതിരിക്കാനാണ് കാരണം മറ്റൊരു സ്വതന്ത്ര ശരീരത്തുമായിട്ടോ മറ്റൊരു സ്വതന്ത്ര നബിയായിട്ടോ അല്ല ഈസ ഈസലാം വരുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്റെ അനുയായിട്ടും ആ ഖുർആാനിന്റെ പ്രചാരകനായിട്ടും ആ ഹദീസുകളുടെ പ്രബോധകനായിട്ടും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വക്താവായിക്കൊണ്ട് മാത്രമാണ് ഈസ നബി അലൈഹി വസ്സലാം വരുന്നത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം കാരണം പിശാച്ചു വസ്വാസ് ഉണ്ടാക്കാതിരിക്കാൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാ അലൈഹി സ്വലാത്ത് വസ്സലാം വന്നു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ള ആദ്യത്തെ ഡ്യൂട്ടി എന്താണ് ദജ്ജാലിനെ വധിക്കലാണ് ദജ്ജാലത മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കി കുറെ അനുയായികളെയും കൊണ്ടവൻ ഊരി ചുറ്റുകയാണ് രാജ്യമൊട്ടാകെ അവന്റെ തേരോട്ടം നടന്നിട്ടുണ്ട് അവന്റെ കൂടെ യഹൂദികൾ അതാ പതിനായിരക്കണക്കിന് യഹൂദികളാണ് ധാരാളക്കണക്കിന് യഹൂദികളാണ് അവന്റെ പിന്നാലെയുള്ളത് അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ത്രീജനങ്ങളാണ് അവന്റെ പിന്നാലെയുള്ളത് അത്ഭുതം കണ്ടാൽ പിന്നാലെ കൂടലാണല്ലോ ദുർബല ഹൃദയന്മാരുടെ പരിപാടി അത്ഭുതം കാണുമ്പോഴേക്ക് അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അതാ ഉലിയയാണ് തങ്ങളാണ് ദൈവമാണ് റബ്ബാണ് എന്നൊക്കെ പറയുന്ന മഠയന്മാര് ജീവിക്കുന്ന ദുനിയാവല്ലേ അത് ശരിക്കും ദജ്ജാൽ ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾ വിവരിച്ചല്ലോ ആ നിലക്ക് ജനങ്ങളെ പഴപ്പിച്ച് ഒരുപാട് അനുയായികളെ യഹൂദികളെ ധാരാളവും കാരണം അവരുടെ വിമോചകനല്ലേ ദജ്ജാൽ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ വിമോചകനാണ് അവരുടെ നായകനാണ് ദജ്ജാൽ അതുകൊണ്ട് അവർ ധാരാളം പിന്നാലെയുണ്ട് വേറെയും ദുർബലരായ വിശ്വാസികൾ അവന്റെ പിന്നാലെയുണ്ട് മീനുകളൊക്കെ അടിയുറച്ച ഈമാനിൽ തന്നെ ആ അതാ ദജ്ജാൽ എന്ത് ചെയ്യുന്നു അവൻ അതാ പ്രത്യേകമായി ഫലസ്തീനിലെ ഇലിയ പർവ്വതത്തിന്റെ സമീപത്ത് പോയിട്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളെ അവൻ ഉപരോധിക്കുകയാണ് മുസ്ലിമീങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് ആ സന്ദർഭത്തിൽ അവിടെയുള്ള മുസ്ലിമീങ്ങൾ പരസ്പരം പറയും ഇനിയും ഈ ധിക്കാരിയുടെ കാര്യത്തിൽ നമ്മൾ എന്താ നോക്കി നിൽക്കുന്നത് ഇവനോട് നമുക്ക് പോരാടുക തന്നെ നിവൃത്തിയുള്ളൂ ഒന്നുകിൽ നമുക്ക് മരണം കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ജയിച്ചേക്കും അതുകൊണ്ട് പോരാട്ടം തന്നെ യുദ്ധം തന്നെ എന്ന് തീരുമാനിച്ചിട്ട് നാളത്തെ പ്രഭാതത്തിൽ സുബഹിനിസ്കാര ശേഷം ഇവനോട് ഇനി പോരാട്ടം തന്നെ എന്ന് മുസ്ലിമീങ്ങൾ തീരുമാനമെടുത്തതാ അവരങ്ങനെ നിൽക്കുന്ന നേരത്തെവിടെ ഈ സഹാനബി അലൈഹിസ്സലാത്ത് വസ്സലാം എത്തുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തുന്നു അതാ വൈത്തുൽ മുഖദ്സിന്റെ ഭാഗത്തേക്ക് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിരണ്ട ശേഷം ചെന്നിട്ട് ദജാലും അവന്റെ പരിവാരങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് ചെന്നിട്ട് മുസ്ലിമീങ്ങളോട് പറയും ഇഫ്തഹുൽ ബാബ് ദജാലും അവന്റെ അനുയായികളും ഇരിക്കുന്ന ആ പ്രത്യേക സ്ഥലത്തിന്റെ കവാടമങ്ങ് തുറക്കൂ കവാടം തുറക്കാൻ ആവശ്യപ്പെടും അതാ ബലമായി കൊണ്ട് ആ കവാടം അങ്ങ് തുറക്കപ്പെടുകയാണ് ആ വാതിലങ്ങ് തുറക്കപ്പെടുകയാണ് തുറക്കപ്പെടുന്ന നേരത്തതാ അതിന്റെ പിന്നില്ലതാ ദജ്ജാലിരിപ്പുണ്ട് ദജ്ജാലിന്റെ കൂടെ യഹൂദി എഴുപതിനായിരം യഹൂദികൾ അവന്റെ അനുയായികളായിട്ടുണ്ട് സാധാരണ അനുയായികളല്ല കുല്ലുഹും എല്ലാവരും ആയുധമണിഞ്ഞിട്ടുണ്ട് സർവ യഹൂദിയുടെ കയ്യിലും ആയുധമുണ്ട് എല്ലാ നിലക്കും അവൻ യുദ്ധത്തിന് സജ്ജനായിക്കൊണ്ട് പടയങ്കിയും പ്രത്യേക വസ്ത്രവും ധരിച്ച് യഹൂദിക്ക് ധരിക്കാനുള്ള പ്രത്യേക യൂണിഫോമും ആയുധങ്ങളുമായിക്കൊണ്ട് ദജ്ജാലിന്റെ പിന്നിൽ അവരങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈസ നബിയെ കാണുമ്പോഴേക്ക് തന്നെ അവൻ ഉരുകാൻ തുടങ്ങും അവന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങുന്നു നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വേറൊരു കാര്യം കൂടെയുണ്ട് ഈസാ നബി അലിഹിസ്വലാത്ത് വസ്സലാമിന്റെ വരവിൽ അദ്ദേഹത്തിന് അതാ അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾക്കൊരു പ്രത്യേക ഗന്ധമുണ്ടെന്നാണ് റസൂലുള്ള പറയുന്നത് ഒരത്ഭുതമാണതും മഹാനവറുകളുടെ ആ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗന്ധം മുഹമ്മിനൊരു തകരാറും വരുത്തൂല അതേ അവസരത്തിൽ ഏത് കാഫിരുന്നത് അനുഭവപ്പെട്ടോ മാതാവൻ മരിച്ചു പോകാതിരിക്കില്ല നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്കൊക്കെ ഈ ഗന്ധവും എത്തുമെന്നാണ് ഹദീസിൽ കാണുന്നത് ഏതായാലും പ്രിയപ്പെട്ടവരെ അതിന്റെ സമീപത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ഇത്രകാലം ഞാൻ റബ്ബാണെന്ന് വാദിച്ച ഇത്രകാലം ഞാൻ വലിയ നേതാവാണെന്ന് വാദിച്ച ഇത്രകാലം ഞാൻ വലിയ പോരാളിയാണ് എന്നെ അനുസരിച്ചോളണം ഞാനാണ് ജീവിപ്പിക്കുന്നത് ഞാനാണ് മരിപ്പിക്കുന്നത് എന്റെ കയ്യിലാണ് സ്വർഗം എന്റെ കയ്യിലാണ് നരകമെന്നൊക്കെ ഗീർവാണം മുടക്കി നടന്ന ദജ്ജാലത കലീമുള്ളാത അലൈസ്വലാത്ത വസ്സലാമിനെ കാണുമ്പോഴേക്ക് അവന്റെ ശക്തിയതാ ദുർബലമായി തുടങ്ങുന്നു അവൻ പേടിച്ച് വിറക്കുകയായി ഫസാബാവൻ ഉരുകുന്നു ഉപ്പ് വെള്ളത്തിൽ ലയിക്കും പോലെ അവന്റെ ശക്തി ചയിക്കാൻ പോകുന്നു വയം തലി ഹരിബാ അവൻ പേടിച്ചോടുകയാണ് ഇതുവരെ വലിയ വീരവാദം മുഴക്കിയവന് ഈസനബി അലൈഹിസ്സലാമിനെ കാണുമ്പോഴേക്ക് വീര്യം നശിച്ചോ അവന്റെ ശൗര്യം നശിച്ചോ അവന്റെ ധിക്കാരത്തിന്റെ അവസാനം കുറിക്കുകയാണ് ആ സന്ദർഭത്തിൽ അവന്റെ ദൗർബല്യം കൊണ്ട് പേടിച്ചവൻ ഓടുമ്പോൾ ഈസനബി അലൈഹിസ്സലാത്ത് വസ്സലാം അവനെ പിന്തുടരുന്നു പിന്തുടർന്ന് എവിടെ വെച്ചാണ് അവനെ കണ്ടുമുട്ടുന്നത് അതാ ആ ഭാഗത്ത് തന്നെയുള്ള ഫലസ്തീനിൽ തന്നെയുള്ള കിഴക്കൻ മേഖലയിലെ ലുദ് എന്ന് പറയുന്ന വാതിലിന്റെ സമീപത്ത് ലുദ് എന്ന പേരിലുള്ള ബാബു ലുദ് എന്ന സ്ഥലത്താണ് അവനെ കണ്ടുമുട്ടുന്നത് അവിടെ വെച്ച് ഈസാനബി അവനെ കൊന്നുകളയുന്നു ഈസ നബി അലി ഇസ്ലാം അവനെ കൊന്നുകളയും അതിനെപ്പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അള്ളാന്റെ ശത്രു ഈസ നബിയെ കാണുമ്പോൾ വെള്ളത്തിൽ ഉപ്പിലയിക്കും പ്രകാരം അവൻ എങ്ങനെ ഉരുകാൻ തുടങ്ങും അപ്പൊ നമുക്കൊരു സംശയമുണ്ടാകും എന്ത് എന്തിനു പിന്നെ കൊല്ലണം അങ്ങനെ തന്നെ അങ്ങ് വിട്ടാവനങ്ങ് നശിച്ചോളൂലേ ശരിയാണ് അങ്ങനെ തന്നെ അവനെ വിട്ടാൽ തന്നെ അവൻ നശിക്കുമായിരുന്നു പക്ഷേ ഈസനബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു അതാ ഇസനബി അലൈഹിസ്സലാമിന്റെ കൈകളിലൂടെ ദജ്ജാലിനെ കൊല്ലുന്നു അവനെ കുത്തിക്കൊല്ലുന്ന കുന്തത്തിൽ ജനങ്ങൾക്ക് ഈസനബി കാണിച്ചു കൊടുക്കും അവന്റെ ബ്ലഡ് കാണിച്ചു കൊടുക്കും അവനെ കുത്തിക്കൊന്നേടയാളം അവന്റെ ചോര കാണിച്ചു കൊടുക്കുമെന്ന് ഈസനബി അലൈഹിസ്സലാത്ത് വസ്സലാം പറയുന്നു എന്തിനാണിത് അവന്റെ ദുർബലത ശരിക്കും അവന്റെ അനുയായികൾ അറിയാൻ ഇത്രകാലം ഞാൻ റബ്ബാണെന്ന് പറഞ്ഞവനാണ് ഞാനാണ് ജീവിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞവനാണ് ഞാനാണ് മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞവനാണ് എന്റെ കയ്യിലാണ് സ്വർഗനരകങ്ങൾ എന്ന് അവകാശപ്പെട്ടവനാണ് അവൻ ഇത്രയും ദുർബലനാണല്ലോ ഒന്നിനും കൊള്ളാത്തവനാണല്ലോ നിസ്സഹായനാണല്ലോ ഒരു കഴിവുമില്ലാത്തവനാണല്ലോ എന്ന മുസ്ലിമീങ്ങളുടെ മാനങ്ങൾ ദൃഢമാകുവാൻ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള കേവലം ഒരു കുന്തം കൊണ്ട് തന്നെ കുത്തിക്കൊലപ്പെടുത്തിയിട്ട് ആ ബ്ലഡതാ ഈസ നബി അലൈഹി ജനങ്ങളിലേക്ക് ഉയർത്തി കാണിക്കുന്നു ഇതൊക്കെയും ഹദീസുകളിൽ നമുക്ക് കാണാം അതുകൊണ്ടും തീർന്നില്ല അവന്റെ കൂടെയുള്ള ജൂതപ്പടയില്ലേ അവന്റെ കൂടെയുള്ള ജൂതപ്പടയുടെ സ്ഥിതി എന്താണ് അവരും തോറ്റോടാനൊരുങ്ങുന്നു ഇതുവരെ ദജ്ജാലിന്റെ അനുയായികളായി രംഗത്ത് വന്നിരുന്ന ആ ജൂതപ്പട അവർക്ക് രക്ഷയില്ലാതെ അവരോടുകയാണ് അവർ സർവസ്ഥലത്തേക്കും അഭയം തേടുകയാണ് എല്ലാ ഇടങ്ങളിലേക്കും അവരിങ്ങനെ അഭയം തേടുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും യഹൂദി ഒളിച്ചിരിക്കാൻ നോക്കുന്നു ആ സന്ദർഭത്തിലുണ്ടാകുന്ന ഒരു അത്ഭുതമുണ്ട് ജൂതപ്പടയെ അള്ളാഹു ഒന്ന് പരാജയപ്പെടുത്തും ഇത്രകാലം ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ചെറായി പ്രവർത്തിച്ച ജൂതന്മാർ ഇന്നും മുസ്ലിം ഉമ്മതങ്ങന്മാരുടെ എല്ലാവിധത്തിലുള്ള ചാരിത്രങ്ങളെയും നശിപ്പിക്കാനും മുസ്ലിം ചെറുപ്പക്കാരുടെ സാംസ്കാരികമായ ശുദ്ധിയെ തടസ്സപ്പെടുത്തുവാനും സിനിമകളിലൂടെ സീരിയലുകളിലൂടെ അതാ പലരൂപത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ദുഷിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ യഹൂദികൾ അള്ളാന്റെ റസൂലിന് വിഷം കൊടുത്ത യഹൂദികൾ ഇസ്ലാമിനെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയിട്ടുള്ള യഹൂദികൾ ലോകം ഞങ്ങളുടെ കയ്യിലാണെന്ന് അഭിമാനിക്കുന്ന യഹൂദികൾ ബൈബിൾ മുഖദ്ദസിന്നും ഇന്നും കൈക്കലാക്കി അടക്കി വെച്ചിട്ടുള്ള യഹൂദികൾ പല രൂപത്തിലുള്ള കുതന്ത്രങ്ങൾ കൊണ്ടും മുസ്ലിമീങ്ങൾ ജനങ്ങളെ നശിപ്പിക്കാൻ ഗൂഢപദ്ധതികൾ ആഗോളാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദി അവന്റെ പരാജയം അവന്റെ പരാജയം അലൈഹി ഇസ്ലാം ദജ്ജാലിനെ കൊന്നു കഴിഞ്ഞാൽ യഹൂദിക്ക് പിന്നെ നേതാവില്ലല്ലോ ഇതുവരെ വിമോചകനായി കണ്ട ദജ്ജാലിന്റെ പണി തീർന്നു അവന്റെ ജീവൻ പോയതവരെ കാണുകയാണ് ഇനി അങ്ങോട്ടോടും കിട്ടാവുന്ന സ്ഥലത്തെല്ലാം യഹൂദി പോയി ഒളിക്കും പത്തെഴുപതിനായിരം യഹൂദി സർവായുധ സജ്ജരായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവരതാ ഓരോ സ്ഥലങ്ങളിൽ പോയി ഒളിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഒരു അത്ഭുതം നടക്കുന്നു ഫലായ ശൈഉൻ മിമ്മാ ഖലഖല്ലാഹു അസ്സ വജല്ല യതവാറാ ബിഹി യഹൂദിയുൻ ഇല്ലാ അൻ തഖദാലിക الشيء لا حجر ولا شجر ولا حائط ولا دابة إلا الغرقدة فإنها من شجرهم لا تنطق إلا قال يا عبد الله المسلم هذا يهودي ورائي فتعال اقتله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്താ പറയുന്നത് യഹൂദി ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പിൻവലിയാൻ തുടങ്ങും ഓരോ സ്ഥലത്തേക്ക് യഹൂദി ഓടി ഒളിക്കാൻ തുടങ്ങുമ്പോൾ അള്ള സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ഒരു വസ്തുവുമില്ല യഹൂദി അതിന്റെയൊക്കെ പിന്നിൽ പോയി മറഞ്ഞു നിൽക്കാനും ഒളിച്ചു നിൽക്കാനും നോക്കുമ്പോൾ ആ എല്ലാ സ്വത്തുക്കളും ലഹജറ ഒരു കല്ലുമില്ല വലാ സജറ ഒരു വൃക്ഷവുമില്ല വലാ ഹായിത യഹൂദി പോയി ഒളിക്കുന്ന ഒരു മതിലുമില്ല വലാ ദാബത്ത യഹൂദി പോയി ഒളിക്കുന്ന ഒരു ജീവിയോ ഒരു ജന്തുവോ ഇല്ല എല്ലാ വസ്തുക്കളും വിളിച്ചു പറയുകയാണ് മുസ്ലിമീങ്ങളോട് ഈ അബുദല്ലാഹിൽ മുസ്ലിം മുസ്ലിം ഓ മുസ്ലിമായ സൈന്യത്തിന്റെ നായകരെ താലിങ്ങോട്ട് വരൂ അതായൂതിയുൻ വറാജീ എന്റെ പിന്നിൽ ഇതാ ഒരു യഹൂദി ഒളിത്തിരിപ്പുണ്ട് കല്ലിന്റെ പിന്നിൽ യഹൂദി ഒളിത്തിരിക്കുമ്പോൾ കല്ല് പറയുന്നു മുസ്ലിമേ എന്റെ പിന്നിൽ ഒരു യഹൂദി ഇരിപ്പുണ്ട് വൃക്ഷത്തിന്റെ മറവിൽ ഒരു യഹൂദി ഇരിക്കുമ്പോൾ മരം പറയും മുസ്ലിമേ എന്റെ പിന്നിൽ ഒരു ചൂതനിരിപ്പുണ്ട് മതിലിന്റെ തൊളിക്കാൻ നോക്കുമ്പോൾ മതിൽ പറയും എന്റെ പിന്നിൽ യഹൂദി ഇരിപ്പുണ്ട് മൃഗത്തിന്റെ മറവിൽ നിൽക്കാൻ നോക്കുമ്പോൾ ആ മൃഗം പോലും വിളിച്ചു പറയും അതാ യഹൂദി ഇതാ ഒരു ജൂതൻ എന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് മുസ്ലിം പട്ടാളക്കാരെ വന്നോളൂ കുത്തുൽഹു അവനെ കൊന്നോളൂ എന്ന് പറയാത്ത ഒരൊറ്റ വസ്തുവുമില്ല ഇല്ലൽ തന്നെ പേരുള്ള വൃക്ഷമൊഴികെ അത് പറയൂല അത് യഹൂദികളുടെ മരമാണ് അത് അവരുടെ മരമാണ് ലാത്തം തിക്കൂ അത് സംസാരിക്കൂല അത് മിണ്ടൂല ഇത് കേൾക്കുമ്പോ മുസ്ലിമീങ്ങൾക്ക് പുച്ഛമാണ് മകല് സംസാരിക്കുമെന്നോ മരം സംസാരിക്കുമെന്നോ ഹദീസിൽ എന്ത് വന്നാലും എന്റെ യുക്തിക്കനുസരിച്ചുള്ളതല്ലാതെ വിശ്വസിക്കാൻ മാത്രം മഠയനൊന്നുമല്ല ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവര് വിശ്വസിച്ചോ എന്നൊക്കെ പറയുന്നു കളിയ കളിയാക്കുന്ന മുസ്ലിം നാമധാരികളില്ലേ അവർക്കൊക്കെ ഇതിനോട് കുറ്റമാണെങ്കിലും യഹൂദിക്ക് അള്ളാന്റെ റസൂലിന്റെ ഈ ഹദീസിൽ വലിയ വിശ്വാസമുണ്ട് യഹൂദിക്ക് ഇതിൽ വലിയ വിശ്വാസമുണ്ട് യഹൂദിക്ക് വിശ്വാസമായി യഹൂദി അതുകൊണ്ട് ഇന്നും അതാ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ നട്ടു വളർത്തുന്ന ഒരു മരമുണ്ടെങ്കിൽ അത് ഓർക്കിഡ് മരമാണ് ഇല്ലൽ കർക്കത അത് കർക്കതത്ത് മരം അത് യഹൂദിക്ക് പ്രത്യേകമായി കാവൽ കൊടുക്കുന്ന മരമാണ് അതുകൊണ്ട് യഹൂദി വിശ്വസിക്കുന്നു തങ്ങൾക്ക് രക്ഷ കിട്ടാൻ ഈ മരമേ ഉണ്ടാകൂ അതുകൊണ്ട് ഈ മരം അവർ ഇസ്രായേലിൽ വളർത്തുന്നു ഇന്നും നെറ്റിൽ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കൂ ഓർക്കിഡ് അല്ലെങ്കിൽ അൽ ഓർക്കഥ എന്ന് അടിച്ചു നോക്കിയാൽ പലസ്തീനിലെ ജൂതന്മാരിന്നും ധാരാളമായി ഇസ്രായേലിൽ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ സഹിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നും കാണാം അവർക്ക് അതിൽ വലിയ വിശ്വാസം കാരണം അവരങ്ങനെയാണ് അപ്പൊ നബിസല്ലാ അലൈസ്വല്ലം വരാനുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് യഹൂദി വിശ്വസിക്കാതിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം യഹൂദിയുടെ പാരമ്പര്യതാണ് സത്യം അറിഞ്ഞു മൂടി വെക്കുന്നവനായ യഹൂദി കാരണം യഹൂദിക്കറിയ യഹൂദികള് അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈസ് മദീനയിൽ വരുമെന്ന് സൗറാത്തിലൂടെ പഠിച്ചറിഞ്ഞ് ആ നേതാവ് വന്നു കഴിഞ്ഞാൽ ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ശത്രുക്കളോട് പ്രഖ്യാപിച്ചിരുന്ന യഹൂദി വാന്റെ റസൂൽ മദീനത്ത് വന്നപ്പോൾ ആ റസൂലുള്ളാനെ വിശ്വസിക്കാൻ ഏറ്റവും മുന്നിൽ ചാടിപ്പുറപ്പെട്ടിരുന്ന യഹൂദികൾ അവരാണല്ലോ ആദ്യമായി അവിശ്വസിച്ചത് കാര്യം തിരിഞ്ഞാലും ആ തിരിഞ്ഞ കാര്യത്തെ മൂടിവെക്കുന്ന പാരമ്പര്യമാണ് യഹൂദിയുടേത് പണ്ടും ഇപ്പോഴും അവർക്കറിയാം അള്ളാന്റെ റസൂല് പറഞ്ഞു പറഞ്ഞത് സത്യമാണ് നബിതങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും അതവര് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്നും അവരാ നാട്ടിൽ ഓർക്കിഡ് വളർത്തുന്നു നമ്മൾ മനസ്സിലാക്കണം ആ പേരിലുള്ള ഒരു പ്രത്യേകമായ മുൾച്ചെടിയാണ് ഗർക്കതക്ക് എന്ന പേരിലുള്ള ഒരു പ്രത്യേകമായ മുൾച്ചെടി പ്രത്യേകമായ ഒരു മരം അവർ നട്ടു മാത്രമല്ല സുഹൃത്തുക്കളെ ഈ ബാബുലുദ്ധ് എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ അടിച്ചു നോക്കിയാൽ അത്ഭുതകരമാണ് ഒരു പക്ഷേ എന്താണ് എവിടേക്കാണ് തെറ്റാലോടി രക്ഷപ്പെടാൻ പോകുന്നത് എന്നറിയില്ല ബാബുലുദ്ധ് നോക്കിയാലും ഇസ്രായേലിന്റെ എയർപോർട്ടാണ് ഇസ്രായേലിന്റെ എയർപോർട്ട് മത്താറാണ് അവരുടെ എയർപോർട്ടിന്റെ സ്ഥാനമായിട്ട് മുമ്പും മത്താറുള്ള സ്ഥാനവും അതുപോലെ തന്നെ എയർപോർട്ട് അടക്കമുള്ള പല സ്ഥലങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലമാണ് ലുദ് ബാബു ലുദ് ഈ ദജ്ജാല് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന കേന്ദ്രം ആ സ്ഥാനത്ത് വെച്ച് ബാബു ലുദ്ദിൽ വെച്ചാണ് അവന് പിടികൂടിക്കൊണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ കഥ കഴിക്കുക എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടി വരേണ്ടതാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ബാബു ലുദ്ധ എയർപോർട്ടാണ് എന്ന നിലക്കല്ല ഞാൻ സംസാരിക്കുന്നത് ആയിരിക്കാം ആയിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചേ തീരൂ ഇറങ്ങുന്ന സമയം ഇറങ്ങുന്ന രൂപം ഇറങ്ങുന്ന സ്ഥലം ഇറങ്ങുന്ന ആ രൂപത്തിലുള്ള വേഷം വരെ കൃത്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിൽ സംശയം ജനിപ്പിക്കുകയും വസുവാസുണ്ടാക്കുകയും ചെയ്യുന്നവരുടെ അപശബ്ദങ്ങളെ മുസ്ലിമീങ്ങൾ പരിഗണിക്കേണ്ടത് ഇല്ല എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇനി മഹാനായ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ് ഇവിടെ ഈ ദജ്ജാൽ വധവും അതുപോലെ തന്നെ യഹൂദികളെ തുരത്തിക്കഴിയലും അതുപോലെ തന്നെ അതിന്റെ ശേഷമാണ് ഇവിടെ രംഗത്ത് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുഷ്ടക്തികൾ ഇനി ദജാലിന്റെ ശേഷം ലോകത്ത് കുഴപ്പമുണ്ടാക്കാൻ വരാനുണ്ട് അതിനെ സംബന്ധിച്ച് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അതിന്റെ മുമ്പേ ആ രൂപത്തിൽ അവരുടെയും നാശം കഴിഞ്ഞാൽ ഈസനബി അലിഹിസ്വലാത്തു വസ്സലാം ഈ രാജ്യത്ത് എന്താണ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ഭരണം ഹദീസ് അനുസരിച്ചുള്ള ഭരണം അതുപോലെ തന്നെ മഹാനവറുകൾ ചെയ്യുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ യജൂജിന്റെ നാശവുമെല്ലാം ഉൾക്കൊള്ളുന്ന വിവരണങ്ങൾ ഇൻഷാല്ല നമുക്ക് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം സർവശക്തനായ നാഥൻ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അത് യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കുവാനും അതിനെ പിൻപറ്റുവാനും വിശ്വസിക്കുവാനും നമ്മുടെ വിശ്വാസത്തിന് തകരാറുകൾ സംഭവിക്കാതെ നമ്മുടെ ഈ മാനിന് ഒരു ദുർബലതയും ബാധിക്കാതെ പടച്ചറബിന്റെ നിർദ്ദേശങ്ങൾ ബാണിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നാഥൻ നമ്മയേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹസറത്ത് നൽകുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته